സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരയുടെ ധാർമ്മിക സന്ദേശങ്ങളെക്കുറിച്ച് ഒരു പ്രഭാഷണമാണ് ഇന്നിവിടെ നടത്തുന്നത് പുരാവസ്തു ഗവേഷകരുടെയും ചരിത്രകാരന്മാരുടെയും ദൃഷ്ടിയിൽ ഭാരതീയ സംസ്കൃതിക്ക് ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യമുണ്ട് ഒരു പതിനായിരം വർഷത്തെ പൈതൃകമുണ്ട് ഈ സംസ്കൃതി ഇത്രയും കാലം നിലനിൽക്കാൻ കാരണമെന്ത് ഒരു പ്രവാചകനും സ്ഥാപിക്കാത്തൊരു ധർമ്മം ഒരു ഗ്രന്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി എഴുതാത്തൊരു ധർമ്മം ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് സന്ദേശങ്ങളിൽ നിന്ന് സന്ദേശങ്ങളിലേക്ക് ഋഷിവര്യന്മാരും ശാസ്ത്രജ്ഞന്മാരും ജനങ്ങളും സ്വീകരിക്കുകയും കൊടുക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു ധർമ്മം പതിനായിരം വർഷം ഈ ഭൂമണ്ഡലത്തിൽ മറ്റേതൊരു സംസ്കാരത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അതേ സ്ഥാനത്ത് ഒരിക്കലും ആക്രമിക്കാതെ നശിപ്പിക്കാതെ രക്തച്ചൊരിച്ചിലില്ലാതെ സമന്വയത്തിൻ്റെയും സമഞ്ജസത്തിൻ്റെയും സന്ദേശം മാത്രം പറഞ്ഞുകൊണ്ട് അറിയിച്ചുകൊണ്ട് ലോകരാഷ്ട്രത്തെ മുഴുവനും കീഴ്പ്പെടുത്തിക്കൊണ്ട് അറിവിന്റെ മണ്ഡലത്തിൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രം വർത്തിച്ചത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യം ഇന്ന് ചിന്തകന്മാരുടെ മുമ്പിൽ നിലനിൽക്കുന്നു മറ്റേതൊരു പ്രവാചകന്റെയും സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി വാൾമുനകളും അസത്യങ്ങളും അധാർമിക പന്താവുകളും സ്വീകരിച്ച അവസരത്തിൽ ഭാരതത്തിൽ അപ്രകാരം നടന്നില്ല അതിനൊരു കാരണമുണ്ടായിരുന്നു ഇവിടത്തെ ധാർമിക ചിന്താധാര ആ ധാർമ്മിക ചിന്താധാരയിൽ ഉൾക്കൊള്ളാത്ത ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല ശാസ്ത്രം മുതൽ സാംസ്കാരിക തന്തുക്കൾ മുതൽ ജീവിത രീതി മുതൽ ഭക്ഷണരീതി മുതൽ ചരിത്രം മുതൽക്ക് സാഹിത്യവും ജ്യോതിശാസ്ത്രവും ഗണിതവും സർവത്തും മാനവിക ചിന്താധാരയുടെ സാമൂഹിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നത് കൊണ്ടായിരിക്കാം ഭാരതീയ ചിന്താധാരങ്ങൾ എന്ന പോലെ നിത്യനൂതനവുമായിരിക്കുന്നത് ഈ ചിന്താധാരകളെല്ലാം ഭാരതീയർ അവരുടെ നിത്യജീവിതത്തിൽ നടപ്പാക്കിയിരുന്നത് ആചാരങ്ങളിലൂടെ ആയിരുന്നു ഒരു രാഷ്ട്രം എങ്ങനെയാണ് വർത്തിച്ചിരുന്നത് എന്ന ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഒരു ഉത്തരം നൽകുന്നുണ്ട് ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭവോച്യുത ആചാരത്തിലൂടെ ധർമ്മം വിളങ്ങുന്നു ധർമ്മത്തിലൂടെ ഈശ്വര ചൈതന്യം വിളങ്ങുന്നു അപ്പൊ ഈശ്വര ചൈതന്യത്തിലേക്കുള്ള ഭാരതീയരുടെ മാർഗമായിരുന്നു ധർമ്മം ധർമ്മത്തിലേക്കുള്ള ഭാരതീയരുടെ ചവിട്ടുപടികളായിരുന്നു ആചാരം ആ ആചാരങ്ങളെ കുറിച്ചറിയണം അവയുടെ സ്രോതസ്സുകളെ കുറിച്ചറിയണം അവയുടെ പ്രായോഗികതയെ കുറിച്ചറിയണം ശാസ്ത്രീയ തത്വചിന്താധാരകളെ കുറിച്ചറിയണം അവയെല്ലാം അറിയുമ്പോൾ മാത്രമേ ഭാരതീയ സംസ്കൃതി ഇത്രയും കാലം നിലനിൽക്കുവാനും ഇന്നും ദേശവിദേശങ്ങളിൽ പടർന്ന് പന്തലിക്കുവാനും ഉണ്ടായ കാരണത്തെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാവുകയുള്ളൂ ഭാരതത്തിൽ സഹസ്രാബ്ദങ്ങളായി രാജവംശങ്ങളും രാജകുലങ്ങളും നാട്ടുരാജ്യങ്ങളും തമ്മിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ രക്തചൊരിച്ചിലുകളോ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഒരു നാട്ടുരാജ്യവും മറ്റൊരു നാട്ടുരാജ്യത്തിലേക്ക് ജനങ്ങളുടെ പ്രവാഹത്തെ തടഞ്ഞിരുന്നില്ല കാശിയും പ്രയാഗയും ഗംഗോത്രിയും യമുനോത്രിയും കൈലാസവും ദക്ഷിണ ഭാരതീയന് എത്രത്തോളം പ്രാധാന്യവും അതുപോലെ തന്നെ ചൈതന്യവത്വമായിരുന്നു അപ്രകാരം തന്നെ ഉത്തരഭാരതീയന് രാമേശ്വരവും കന്യാകുമാരിയും കന്യാകുമാരിയുമെല്ലാം ഗോകർണവുമെല്ലാം അവരുടെ ജീവിതത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഭാഗമായിരിക്കുവാൻ കാരണം ജനങ്ങൾ വടക്ക് നിന്ന് തെക്കോട്ടും തെക്ക് നിന്ന് വടക്കോട്ടും തീർത്ഥാടകരെ പോലെ സന്ദേശവാഹകരെ പോലെ വിജ്ഞാന പ്രഭ ചൊരിയുന്ന പ്രൊഫസർമാരെ പോലെ ചലിച്ചുകൊണ്ടിരുന്നു സഹസ്രാബ്ദങ്ങളായി അതുകൊണ്ട് തന്നെയാണ് ഭാരതം ഒരൊറ്റ രാഷ്ട്രമായി നിലനിന്നിരുന്നതും നാട്ടുരാജാക്കന്മാരുടെ പ്രഭാവമോ അതൊന്നുമായിരുന്നില്ല ധാർമ്മിക ചിന്താധാരയുടെ സാംസ്കാരിക തന്തുക്കളുടെ അവിഭാജ്യ ഘടകങ്ങളായ ആചാരങ്ങളാണ് അവരെ കോർത്തിണക്കിക്കൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രം ഇതുപോലെ നിലനിൽക്കാൻ കാരണം എന്തായിരുന്നു നരാജ്യം നരാജാസി നദണ്ഡ്യോ നജദണ്ഡിരഹ ധർമ്മേണൈവ പ്രജാ രക്ഷന്തി സ്മ പരസ്പരം ഒരു രാജ്യത്തിനും അതിർത്തി ഉണ്ടായിരുന്നില്ല ഒരു രാജ്യത്തിനും ഭരണാധികാരിയായി ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ടായിരുന്നില്ല ശിക്ഷിക്കുന്നവരുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ധർമ്മേണ ഇവ പ്രജാ എല്ലാ ജനങ്ങളും എല്ലാ പ്രജകളും ധർമ്മത്തിന്റെ സന്ദേശത്തിലൂടെ ജീവിച്ചിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ആര്യാവർത്തം ആർഷഭാരതഭൂമി എന്ന് പറയുന്ന ഹിന്ദുസ്ഥാനം ഈ ധർമ്മത്തിന് നിർവചനങ്ങൾ ഭാരതത്തിൽ നൽകിയിരുന്നു ആചാരങ്ങളുടെ സമഗ്രമായ conglomeration congregation aggregation or sum up of all ആചാരാസ് ഈ ആചാരങ്ങൾ ഒരുമിച്ച് ചേർന്ന ധർമ്മത്തിന് ജീവിത രീതിക്ക് ധർമ്മോ രക്ഷതിരക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവനെ രക്ഷിക്കുന്ന ധർമ്മത്തിന് അനവധി എക്സ്പ്ലനേഷൻ ഈ ഭാരതഭൂമിയിൽ നൽകിയിരുന്നു ധർമാധർത്ഥ പ്രഭവതേ ധർമാത് പ്രഭവതേ സുഖം ധർമ്മേണ ലഭതേ സർവം എന്ന് പറയുമ്പോൾ ധർമ്മത്തിലൂടെ ധാർമ്മിക മാർഗത്തിലൂടെ മാത്രമേ സമ്പത്ത് പ്രഭാപൂരിതമാവുകയുള്ളൂ ധർമാത് പ്രഭവതേ സുഖം ധർമ്മബന്ധാവിലൂടെയുള്ള സുഖമാണ് ആനന്ദമായി തീരുക ധർമ്മേണ ലഭതേ സർവം ധാർമ്മിക പന്താവിലൂടെ എന്തെല്ലാം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് മുഴുവനും നേടിയെടുക്കാൻ സാധിക്കുമ്പോഴാണ് ധർമ്മത്തിന്റെ മഹത്വം അറിയുക പുരുഷാർത്ഥങ്ങളിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ഒന്നാമതായി വരുന്നത് ധർമ്മം രണ്ടാമതായി വരുന്നത് അർത്ഥം അതുപോലെ മൂന്നാമതായി വരുന്നത് ആഗ്രഹം സംതൃപ്തി ആൻഡ് സംപൂർത്തി അവസാനം വരുന്നതാണ് ഇവയിൽ നിന്നുള്ള മോചനമായ മോക്ഷം ഇപ്രകാരമുള്ള ധർമ്മം ആചരിക്കുന്നത് കൊണ്ട് എന്താ പ്രത്യേകത ആചാരാത് ലപതേഹ്യായുഹു ആചാരാത് ദീപ്സിതാ പ്രജാ ആചാരാത് ധനമക്ഷയം ആചാരോ അഹന്ത്യലക്ഷണം ആചാരങ്ങളിലൂടെ ആയുസ് വർദ്ധിക്കുന്നു ആരോഗ്യം വർദ്ധിക്കുന്നു ആചാരങ്ങളിലൂടെ സുഹൃത്തുക്കളെയും പ്രജകളെയും ഉണ്ടാക്കുവാൻ സാധിക്കുന്നു ആചാരത്തിലൂടെ നശിക്കാത്ത ധനം സമൃദ്ധമായി വളർത്തുവാൻ സാധിക്കുന്നു ഏറ്റവും ഉജ്ജ്വലമായ ചൈതന്യം തരുന്നതും ആചാരങ്ങളിൽ നിന്ന് തന്നെയാണ് ആചാരഹീനം പുനന്തു വേദ വേദം പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല വിജ്ഞാനത്തിന്റെ ഭണ്ഡാരങ്ങൾ മുഴുവനും ഉൾക്കൊണ്ട വ്യക്തിയും ആചാരാനുഷ്ഠാനങ്ങളില്ലെങ്കിൽ അത് വേദജ്ഞാനം കൊണ്ട് സാമൂഹ്യജ്ഞാനം കൊണ്ട് ശാസ്ത്രജ്ഞാനം കൊണ്ട് ആ വ്യക്തിയെ ഒരിക്കലും ശുദ്ധീകരിക്കാൻ സാധ്യമല്ല ഇപ്രകാരം ആചാരത്തെ കുറിച്ച് ഭഗവത്ഗീത വീണ്ടും പറയുന്നുണ്ട് ആചാരം എന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കേണ്ടതല്ല പുസ്തകങ്ങളിലുണ്ട് വേദങ്ങളിലുണ്ട് ഉപനിഷത്തുക്കളിലുണ്ട് ഇതിഹാസങ്ങളിലുണ്ട് പുരാണങ്ങളിലുണ്ട് ദർശനങ്ങളിലുണ്ട് കൽപ്പശാസ്ത്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് ആചാരമാണെങ്കിലും അതാത് ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും എല്ലാ ചൈതന്യവും ഉൾക്കൊള്ളണമെങ്കിൽ അതാത് കാലത്ത് ലോക ജനത അംഗീകരിച്ച ശ്രേഷ്ഠന്മാരെന്തു പറയുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിച്ചു വേണം ആചാരത്തെ സ്വീകരിക്കാൻ എന്ന് ഭാരതീയര് പറഞ്ഞു യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജനാഹ സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ ശ്രേഷ്ഠന്മാര് പറയുന്നതാണ് ആപ്തവാക്യമായി സ്വീകരിക്കേണ്ടത് ആ ശ്രേഷ്ഠന്മാരുടെ പന്ഥാവാണ് ഇതരേ ജനാഹ മറ്റുള്ള ജനങ്ങള് ആചാരമായി അനുഷ്ഠാനമായി സത്യമായി ചിന്താധാരയായി ജീവിതമാർഗമായി സ്വീകരിക്കുന്നത് അതുകൊണ്ട് ശ്രേഷ്ഠന്മാര് പറയുന്നത് ശ്രേഷ്ഠന്മാര് പ്രവർത്തിക്കുന്നത് ശ്രേഷ്ഠന്മാരുടെ വാക്യങ്ങൾ ആചാരത്തിന്റെ ഭാഗമായി തീരുന്നു കാരണം അത് ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളവയായിരിക്കണം എന്ന സയന്റിഫിക് ടെമ്പർ ശ്രീകൃഷ്ണൻ പറഞ്ഞു സുഭാഷിതത്തിന്റെ വരിയും ഇതേ സന്ദേശം തന്നെ തരുന്നുണ്ട് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ ഏനഗത സബന്ധ ധർമ്മത്തിന്റെ തത്വം ആചാരങ്ങളുടെ സമൂഹമായ ധർമ്മത്തിന്റെ തത്വം നിഹിതം ഗുഹായാം ഒളിഞ്ഞിരിക്കുകയാണ് എവിടെ മഹാജനോ ഏന ഗതസ്സബന്ധ മഹാത്മാക്കളായ ജനങ്ങൾ ചരിച്ചിരുന്ന പന്താവിൽ ഈ സന്ദേശം അറിയാതെയോ അറിഞ്ഞോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രേഷ്ഠന്മാരായ മഹത്തുക്കൾ സഞ്ചരിച്ച പദവി പദത്തിൽ എന്തെല്ലാം സംഭവിച്ചു എന്തെല്ലാം അവര് കണ്ടു എന്തെല്ലാം അവര് തിരുത്തി എന്തെല്ലാം അവര് പറഞ്ഞു അവയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ശാസ്ത്രീയമായ സത്യങ്ങളുടെ സമഗ്രമായ സദാചാരങ്ങൾ സ്വീകരിക്കണം എന്ന് സുഭാഷിതത്തിലൂടെ ഭാരതീയർ പറഞ്ഞിട്ടുണ്ട് ശനൈർവിദ്യാശനൈർപന്ഥ ശനൈർപർവതലംഘനം ആചാരാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ചാം പർവ്വതത്തിലേക്ക് കയറുന്നത് സാവധാനത്തിൽ വേണം വഴി താണ്ടുന്ന നടത്തം തുടങ്ങുന്നത് സാവധാനത്തിൽ വേണം വിദ്യ അഭ്യസിക്കുന്നത് സാവധാനത്തിൽ വേണം because slow and steady wins the race ഭാരതീയരാണത് സംസ്കൃതത്തിൽ പറഞ്ഞത് ആചാര്യാത് പാദമാദത്തെ അറിവിന്റെ നിറകുടത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികള് ആചാര്യനിൽ നിന്ന് കാൽഭാഗം സ്വീകരിക്കണം പാദം ശിഷ്യസ്വമേധയാ കാൽഭാഗം ശിഷ്യൻ സ്വമേധയാൽ ഉണ്ടാക്കണം പാദം സബ്രഹ്മചാരിഭ്യ കാൽഭാഗം മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത സെമിനാറിയിലൂടെയും മീറ്റിങ്ങുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും അറിയണം ശേഷം കാലക്രമേണ ബാക്കി കാൽഭാഗം കാലക്രമത്തിൽ ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് additions and deletions and corrections and modifications are required ഇപ്രകാരമുള്ള അഡീഷനും ഡെലീഷനും കൂടി ചേർന്നതിന് ശേഷമാണ് സമഗ്രമായ ആചാരങ്ങളുടെ അറിവ് നമുക്ക് ലഭിക്കുക ആ ആചാരങ്ങൾ ബൈഹാർട്ടായി പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല കണ്ണുമടച്ച് ആചരിക്കണമെന്ന് ഭാരതത്തിൽ പറഞ്ഞിട്ടില്ല അന്ധവിശ്വാസങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഗുരു പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് പറയാനും പറഞ്ഞിട്ടില്ല സാക്ഷാത് അനുഭവയർ ദൃഷ്ടോ നശ്രുതോ ന ഗുരുദർശിത ലോകാനാമുപകാരായ ഏതത് സർവം പ്രദർശിതം സ്വന്തം അനുഭവം കൊണ്ട് നല്ലതാണ് എന്ന് തെളിയിച്ചത് മാത്രം സ്വീകരിക്കുക ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ലോക നന്മയ്ക്കായിട്ടുള്ളത് മാത്രം സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു നാടാണിത് പരീക്ഷായാസ്തു ഖലു പ്രയോജനം you continuously perform the experiments and research so that you will come to a conclusion whether these ആചാരാസ് ആർ ഗുഡ് ഓർ ബാഡ് നല്ലതാണോ ചീത്തയാണോ എന്ന് പരീക്ഷിച്ചതിന് ശേഷം മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഏറ്റവും അധികം പൂജിക്കുന്ന ആചാര്യൻ പറഞ്ഞതുപോലും കാൽഭാഗം സ്വീകരിച്ചാൽ മതി എന്ന് സയന്റിഫിക് ടെമ്പറിന്റെ അവസാന വാക്യമായി ഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് ആചാര്യാത് പാദമാദത്തെ ഏത് ആചാര്യനിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് ആചാരങ്ങള് ആചിനോതിച്ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധി സ്വയം ആചരതീ ചൈവ സ ആചാര്യ ഇതി സ്മൃത ഏത് ആചാരങ്ങളും ശാസ്ത്രീയമായി വ്യാഖ്യാനിച്ചു പറഞ്ഞു കൊടുക്കാൻ സാധ്യമാകുന്ന ആചാര്യനാരാണോ വ്യക്തി ആരാണോ അശിഷ്യാൻ സാധയതേ സുധി ശിഷ്യന്മാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ ഉപദേശിച്ചു കൊടുക്കുന്നതാരാണോ സ്വയം ആചരതീ ചെയ്വ ജീവിതത്തിൽ ഈ ശാസ്ത്രീയമായ അർത്ഥങ്ങൾ സ്വയം ആചരിക്കുന്നതാരാണോ സ ആചാര്യ ഇതി സ്മൃത അദ്ദേഹത്തെയാണ് ആചാര്യൻ എന്ന് പറയുന്നത് ആ ആചാര്യനിൽ നിന്നാണ് പാദമാതത്തെ കാൽഭാഗം സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം ശാസ്ത്രീയമായി മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു ചിന്താധാരയാണ് ആചാരത്തിന് ഹേതുവായിട്ടുള്ളത് ആചാരങ്ങൾ മോക്ഷമാർഗങ്ങളല്ല മറിച്ച് പരിശുദ്ധിയുടെയും നന്മ നിറഞ്ഞ ജീവിതത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും രാഷ്ട്രബന്ധങ്ങളുടെയും അടിസ്ഥാനങ്ങൾ മാത്രമാണ് ആചാരങ്ങൾ അതുകൊണ്ട് സ്വഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർദ്ധകം പട്ടണേ തു തത്പാദം യാത്രയെ ശൂദ്രാദാചരതേത് സ്വന്തം ഗ്രാമത്തിൽ ആചാരങ്ങൾ പൂർണ്ണമായി അനുഷ്ഠിക്കണം മറ്റൊരു ഗ്രാമത്തിൽ ആചാരങ്ങൾ പകുതി അനുഷ്ഠിച്ചാൽ മതി പട്ടണത്തിലാണെങ്കിൽ ആചാരങ്ങളുടെ കാൽഭാഗം യാത്രയിലാണെങ്കിൽ ആചാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ് കാരണം ആചാരങ്ങൾ ആത്മീയതയുടെ ഭാഗമല്ല ആചാരങ്ങൾ ആത്മീയതയുടെ ഭാഗമാണെന്ന് വിവരിക്കാവുന്നവ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ഭൗതികതയും ശാരീരികവും മാനസികവും കുടുംബപരവും സമൂഹപരവും രാഷ്ട്രപരവുമായ അനവധി സന്ദേശങ്ങൾ നന്മയുടെ സന്ദേശങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നതുമായിരിക്കും ഇന്നത്തെ ലോകത്തിൽ നടക്കുന്നതിനെക്കുറിച്ചും ഭാരതത്തിൽ സുഭാഷിതത്തിലൂടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി ജാനാമ്യധർമ്മം നചമേ നിവൃത്തി ധർമ്മം എനിക്ക് എന്താണെന്നറിയാം പക്ഷെ എന്റെ പ്രവൃത്തിയിൽ അതില്ല അധർമ്മം എന്താണെന്ന് നല്ലവണ്ണം അറിയാം അത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയുമില്ല എന്ന അവസ്ഥയിൽ വ്യാഖ്യാനിക്കേണ്ടതല്ല ധർമ്മവും ആചാരവും എപ്രകാരം എത്രത്തോളം സാധിക്കുന്നുവോ അവ മുഴുവനും സാധിക്കുന്ന രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രീയമായി അറിഞ്ഞുകൊണ്ട് ജീവിത പന്ഥാവിലേക്ക് ആനയിക്കുമ്പോഴാണ് ആചാരങ്ങളുടെ സുഖം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുക many impossible things can be done and that is what is called achievement പക്ഷെ ഇപ്പോൾ ഭാരതത്തിൽ സംഭവിക്കുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളത് പോസിബിൾ ആക്കുന്നതിനുള്ള കർമ്മത്തെക്കാൾ ഉപരി പോസിബിൾ ആയിട്ടുള്ള പലതും ഇമ്പോസിബിൾ ആണെന്ന് നടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ മലയാള അക്ഷരം പോലും ഇംഗ്ലീഷിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതല്ലാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നൊരു സമൂഹത്തിൽ ആചാരങ്ങൾ പലപ്പോഴും അനുഷ്ഠിക്കാൻ സാധിക്കാത്തതാണെന്ന തോന്നലുണ്ടാകാം സത്യം അതല്ല ജീവിതത്തെ ഫ്രീ ഫ്ലോ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആചാരങ്ങൾ ആചാരങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ഇന്ന് അനുഭവപ്പെടുന്ന ഏറെ തടസ്സങ്ങൾ ഒഴിവാക്കാനും സാധിക്കും അപ്രകാരമുള്ള ആചാരങ്ങൾ മുഴുവനും നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക പുതിയതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നല്ലതുണ്ടോ എന്ന് വിശദീകരിക്കാനുള്ള ഒരു അളവുകോലുണ്ടാക്കുക ഇത് രണ്ടും ഈ പ്രഭാഷണത്തിന്റെ ലക്ഷ്യമാണ് ഈ ആചാരങ്ങൾ ഒരു കാരണവശാലും പണ്ടുള്ളവർ പറഞ്ഞു എന്നുള്ള കാരണത്താൽ സ്വീകരിക്കരുത് അതുകൊണ്ട് മാത്രം സ്വീകരിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന സന്ദേശം ഭാരതത്തിലുണ്ട് താതസ്യ കൂപോയമിതി ബ്രുവാണ കാ പുരുഷ ക്ഷാരജലം പിബന്തി അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് അച്ഛനോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടി അച്ഛനോടുള്ള സ്നേഹത്തിന് ഒരു മാതൃകയാക്കാൻ വേണ്ടി അച്ഛൻ കുഴിച്ച കിണറിനകത്ത് ഉപ്പുവെള്ളമാണെങ്കിലും കുടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഉപ്പുവെള്ളം തിരസ്കരിച്ച് ആ കിണർ പഴയതാണെങ്കിലും ഒരു കാലത്ത് നല്ലതായിരുന്നു എങ്കിലും ഇപ്പോൾ അതിൽ നല്ലതില്ലാത്തത് കൊണ്ട് ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിൽ ഉണ്ടായിരുന്നു വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സ്വീകരിക്കേണ്ട കാരണം പുരാണമിത്യേവന സാധു സർവം പുരാണം എപ്പോഴും സാധു ആയിരിക്കണം എന്നില്ല അതുകൊണ്ടാണ് പുരാണം പറഞ്ഞ ഋഷിവര്യൻ പോലും പറഞ്ഞിട്ടുണ്ട് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം വിജ്ഞാനം ഉണ്ടാക്കാനും ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനും സയന്റിഫിക് ടെമ്പർ പ്ലസ് ഡിറ്റാച്ച്മെന്റ് ഇത് രണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയാണ് പുരാണങ്ങൾ എഴുതിയിരിക്കുന്നതും പുരാണ കഥകൾ പറഞ്ഞിരിക്കുന്നതും അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് കഥയുടെ സന്ദേശം എടുക്കാതെ കഥ മാത്രം എടുക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും മാറേണ്ടതാണ് അതിനകത്തെ ശാസ്ത്രീയ സന്ദേശം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് പുരാണങ്ങൾ എഴുതിയിരിക്കുന്നത് നന്മകള് ബ്രഹ്മോവ ബ്രഹ്മജോവ കോവ യോവ ബ്രഹ്മാവ് പറഞ്ഞാലും ബ്രാഹ്മണൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ശരി നല്ലതാണെങ്കിൽ സ്വീകരിക്കുക അല്ലാത്തതിനെ തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിൽ നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള അടിസ്ഥാനത്തിൽ വേണം ആചാരങ്ങളെ വിശകലനം ചെയ്യുവാൻ ആചാരങ്ങളെ പൊതുവെ മൂന്നായിട്ട് വിഭജിക്കാം ഇത് നിത്യജീവിതത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രഭാഷണത്തിന് വേണ്ടി മാത്രം Indian Institute of Scientific Heritage ഈ ആചാരങ്ങളുടെ നന്മ സ്വീകരിക്കാനും തിന്മ കളയാനുമുള്ള മാർഗം എന്താണെന്ന് പലരും ചോദിക്കുന്ന സമയത്ത് ഒരു മാനദണ്ഡം വെച്ചതാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനദണ്ഡമാണ് ഇങ്ങനെ ഒരു മാനദണ്ഡം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കാണുകയില്ല പക്ഷേ വ്യക്തമായ അതിൻ്റെ സൂചനകളുണ്ട് അതുകൊണ്ട് സാമൂഹികവും ശാസ്ത്രീയവും മറ്റെല്ലാ വിധത്തിലുമുള്ള ശാസ്ത്രീയ ചിന്താധാരകളെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വേളയില് ആചാരങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യാൻ സാധാരണക്കാർക്ക് വേണ്ടി ഒരളവുകോൽ ഉണ്ടാക്കിയതാണ് ഇത് ആചാരങ്ങളെ സദാചാരങ്ങൾ എന്ന് പറയുന്നു ശാശ്വതമായ നന്മകൾ തരുന്ന ആചാരങ്ങൾ സഹസ്രാവധിയുണ്ട് ഭാരതത്തിൽ പതിന ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ആചാരങ്ങൾ വ്യക്തിയുടെ ശാരീരികം വ്യക്തിയുടെ മാനസികം കുടുംബപരം സമൂഹപരം രാഷ്ട്രപരമായ നന്മകൾക്ക് വേണ്ടി ഉള്ള ആചാരങ്ങൾ ഇത് ശാശ്വതമായ നന്മ തരുന്നത് അത് ആയതുകൊണ്ടാണ് ഇതിനെ സദാചാരങ്ങൾ എന്ന് പറയാം പിന്നെ രണ്ടാമത്തേത് അനാചാരം ഈ കാലഘട്ടത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത പണ്ട് ഒരു പക്ഷേ പ്രയോജനം ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ പ്രയോജനമില്ലായിരിക്കാം whatever may it be ഇപ്പോൾ പ്രയോജനമില്ലാത്ത എന്നാൽ പക്ഷേ ദുഷ്ഫലങ്ങളൊന്നും അതിനകത്തുണ്ടായി എന്ന് വരില്ല കാലത്തിന് പ്രസക്തിയില്ലാത്ത കാലഘട്ടത്തിൽ പ്രസക്തിയില്ലാത്ത ഈ ആചാരങ്ങളെ അനാചാരങ്ങൾ എന്ന് പറയാം പിന്നെ ദുരാചാരങ്ങളുണ്ട് ശാശ്വതമായോ താൽക്കാലികമായോ ദോഷഫലങ്ങൾ ചെയ്യുന്ന എല്ലാ ആചാരങ്ങളെയും ദുരാചാരങ്ങൾ എന്ന് പറയും വ്യക്തമായ ചിലപ്പോൾ മാനസികമായിട്ട് അത് ദോഷം ചെയ്യും ശാരീരികമായി ദോഷം ചെയ്യും രാഷ്ട്രത്തിന് ദോഷം ചെയ്യും അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷം ചെയ്യും ഇങ്ങനെയുള്ള ആചാരങ്ങളെ മുഴുവനും ദുരാചാരങ്ങൾ എന്ന് പറയാം ചില സദാചാരങ്ങളുണ്ട് ആ സദാചാരങ്ങളിൽ ചിലപ്പോൾ താൽക്കാലികമായ ചില നെഗറ്റീവുകൾ ഉണ്ടായി എന്ന് വരാം ആ താൽക്കാലികമായ നെഗറ്റീവുകൾ ഉള്ളത് കൊണ്ട് അത് ദുരാചാരമായിട്ടോ അനാചാരമായിട്ടോ എടുക്കരുത് അതിനെ വിശകലനം ചെയ്ത് ശാശ്വതമായ നന്മ ആ ആചാരം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അതിനെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആചാരമാണ് എന്ന് ക്ലാസിഫൈ ചെയ്യുവാൻ ഇനി ആചാരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആചാരങ്ങളുടെ സ്രോതസ് നമ്മൾ അറിയണം പലരും ധരിക്കാറുണ്ട് ആചാരങ്ങൾ ഇങ്ങനെ അനുഷ്ഠിച്ചു വന്നതാണ് ഇത് കുറേ ആൾക്കാര് സമയം കിട്ടുന്ന സമയത്ത് ഓരോന്നും ചെയ്ത് ചെയ്ത് ഇങ്ങനെ വെറുതെ ആചരിച്ചു വരുന്നതാണ് ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുമില്ല പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ഒരു ബോധവുമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വേറെ ഒരു പണിയുമില്ലാത്ത സമയത്ത് എഴുതി വെച്ചതോ അനുഷ്ഠിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ തലമുറ തലമുറ കൈമാറിയതാണ് നമ്മുടെ ഇന്നത്തെ ആചാരങ്ങൾ ഇത് തെറ്റാണ് ഭാരതീയ ആചാരങ്ങൾക്ക് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം സർവ ആചാരങ്ങളും എഴുതി വെച്ചിട്ടുള്ളതാണ് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അല്പസ്വല്പം മോഡിഫിക്കേഷൻ കറക്ഷൻ ഡെലീഷൻ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് ദേശത്തിന്റെ ആവശ്യമനുസരിച്ച് സന്ദർഭത്തിന്റെ പ്രസക്തി അനുസരിച്ച് മാറ്റിയിരിക്കാം പക്ഷേ ആചാരങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നാം പ്രത്യേകം ഓർക്കണം ഇത് ആരുടെയെങ്കിലും മസ്തിഷ്കത്തിൽ വെറുതെ കിടന്ന് ഉറങ്ങുമ്പോഴോ ഊണ് കഴിക്കുമ്പോഴോ വെറുതെ നടക്കുമ്പോഴോ കുറ്റം പറയുമ്പോഴോ പരദൂഷണം പറയുമ്പോഴോ ഉണ്ടായതല്ല ഇതെല്ലാം തന്നെ കോഡിഫൈ ചെയ്തിട്ടുണ്ട് റാൻഡമായിട്ട് വിവരിച്ചിട്ടുണ്ട് അതിൻ്റെ സന്ദേശവും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആചാരം അനുഷ്ഠാനങ്ങളുടെ ഈ പ്രഭാഷണത്തിൽ സ്രോതസ് എന്താണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കണം ആത്മീയ ചിന്താധാരകളുടെ ഭാരതീയ സംസ്കൃതിയുടെ അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്ന വേദങ്ങളിൽ ഋഗ്വേദത്തിൽ ആചാരങ്ങളെക്കുറിച്ച് കൂടുതലായി പറഞ്ഞിട്ടില്ല പക്ഷേ ചില ആചാരങ്ങൾ അനുഷ്ഠിച്ചവരുടെ യാഗകർമ്മങ്ങൾ അനുഷ്ഠിച്ചവരുടെ കാര്യങ്ങൾ പറയുന്നു ബാക്കി മുഴുവനും പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ചുള്ള സ്തുതികളാണ് സ്തോത്രങ്ങളാണ് സയന്റിഫിക് കമന്ററിയാണ് എക്സ്പ്ലനേഷനാണ് സാഹിത്യത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സാമൂഹിക വീക്ഷണത്തിൻ്റെയും എല്ലാം സമഞ്ജസമായ ഓരോ ഋക്കുകളാണ് ഋഗ്വേദത്തിൽ വരിക പക്ഷേ ഋഗ്വേദത്തിൻ്റെ ആത്മീയ സന്ദേശങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ജന്മം കൊണ്ട ആചാരങ്ങൾ ധാരാളമുണ്ട് പക്ഷേ ഋഗ്വേദ ഗ്രന്ഥം ആചാരങ്ങളുടെ ഒരു ഭണ്ഡാരമാണെന്ന് ധരിക്കരുത് യജുർവേദത്തിൽ ആചാരങ്ങളുടെ കുറേ ഭാഗമുണ്ട് പ്രത്യേകിച്ചും ശുക്ല യജുർവേദം ഋഗ്വേദത്തെ പോലെ ഋക്കുകളെ പോലെ സ്ത്രോത്രങ്ങൾ മാത്രമാണ് കൃഷ്ണ യജുർവേദത്തിൽ ധാരാളം ബ്രാഹ്മണ ഭാഗങ്ങളുണ്ട് ഗദ്യഭാഗങ്ങളുണ്ട് പ്രോസ് ഇതിനകത്ത് കുറിച്ച് വിവരിക്കുന്ന ചില കുറിച്ച് വിവരിക്കുന്ന എക്സ്പ്ലനേഷൻസ് ഉണ്ട് സാമവേദത്തിലേക്ക് കടന്നാൽ പ്രത്യേകിച്ചും കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സാമഗാനം എന്നു പറയുന്ന സാമവേദ സംഗീതപരമായി ആലപിക്കുന്നതിൻ്റെ ആചാരത്തെക്കുറിച്ച് ഏതാനും സൂചനകൾ മാത്രമേ ഉള്ളൂ സാമാന്യ ജനതയ്ക്ക് ആചാരങ്ങൾ അന്വേഷിച്ച് സാമവേദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ഒരു പരിധി വരെ അഥർവവേദത്തിലും ആചാരങ്ങളെക്കുറിച്ച് വിവരിക്കുന്നില്ല പക്ഷേ അനവധി രോഗങ്ങളും രോഗങ്ങളുടെ ചികിത്സാ മാർഗങ്ങൾ ആ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഔഷധികളുടെ വിവരണങ്ങൾ ഇതെല്ലാം അഥർവവേദത്തിൽ ഓരോ മന്ത്രങ്ങളായി പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് ജ്വരനാശന മന്ത്രം ഒരു സസ്യത്തെ പൂജിക്കുന്ന മന്ത്രം രഥാരോഹണ മന്ത്രം ധ്വജപ്രതിഷ്ഠാ മന്ത്രം ശത്രുനാശന മന്ത്രം ഇങ്ങനെയുള്ള മന്ത്രങ്ങളെല്ലാം പറയുമ്പോൾ ആ മന്ത്രങ്ങളിൽ തന്നെ ചില വരികള് ഒരു കർമ്മം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നത് കൊണ്ട് ആ കർമ്മങ്ങൾ ആ ആചാരങ്ങൾ അഥർവവേദത്തിൻ്റെ മന്ത്രങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന ഒരു സൂചന നൽകുന്നുണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ജീവിതത്തിൽ ആധുനിക ജീവിതത്തിൽ മൂന്നാം സഹസ്രാബ്ദത്തിലേക്ക് കടന്ന കാലഘട്ടത്തിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവയുടെ സ്രോതസ് വേദങ്ങളിലല്ല വേദങ്ങളിലുള്ളത് അത്യുജ്വലമായ ശാസ്ത്രീയമായ സത്യങ്ങൾ ഇങ്ങനെ വിവരിച്ചുകൊണ്ട് പ്രപഞ്ച പ്രതിഭാസത്തെയും മനുഷ്യരാശിയുടെ എല്ലാവിധത്തിലുള്ള കാഴ്ചപ്പാടുകളെയും വിവരിക്കുന്ന ഒരു തരത്തിലും വ്യാഖ്യാനിക്കാൻ വ്യക്തമായി ഇന്നും സാധിച്ചിട്ടുള്ള ഇല്ലാത്ത ശ്രുതികളാണത് അതിൽ മാറ്റമില്ല ഇനി വേദങ്ങളെ മാറ്റി നിർത്തിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വൈദിക ഗ്രന്ഥങ്ങളിലേക്ക് കടന്നാൽ ബ്രാഹ്മണങ്ങൾ വരുമെന്ന് നേരത്തെയുള്ള പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബ്രാഹ്മണങ്ങളില് യാഗസംബന്ധിയായ അനവധി ആചാരങ്ങളുണ്ട് അശ്വമേധയാഗം വാജപേയ യാഗം പുത്രകാമേഷ്ടി യാഗം അങ്ങനെ അനവധി പശുബന്ധയാഗം തുടങ്ങിയ കണക്കിന് യാഗങ്ങൾ മറ്റൊരർത്ഥത്തിൽ ഏകാഹം എന്ന ഒരു ദിവസം കൊണ്ട് ആചരിക്കുന്ന യാഗങ്ങൾ മുതൽക്ക് സഹസ്രാഹം എന്ന് ആയിരം ദിവസം കൊണ്ട് ആചരിക്കുന്ന യാഗങ്ങൾ വരെ നമ്മൾ പലരും കണ്ടിരിക്കാം വൈശാലി എന്ന സിനിമയിൽ ഒരു യാഗമുണ്ട് തിരുവനന്തപുരത്ത് ഒരു യാഗം സോമയാഗം നടന്നു കുണ്ടൂർ ഒരു യാഗം നടന്നു സ്റ്റാളിന്റെ നേതൃത്വത്തിൽ പാഞ്ഞാളിൽ ഒരു യാഗം നടന്നു ഈ യാഗങ്ങളുടെ അനുഷ്ഠാനങ്ങൾ മുഴുവനും വിവരിച്ചിരിക്കുന്ന ഇതാണ് ആ അനുഷ്ഠാനങ്ങളെല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അനുഭവം പ്രത്യക്ഷമായിരിക്കും എന്ന് യാഗകർമ്മങ്ങൾ വിവരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അവഭൃത സ്നാന സമയത്ത് യാഗശാലയ്ക്ക് തീ കൊടുത്തുമ്പോൾ മഴ പെയ്ത് യാഗശാല അണയുകയാണെങ്കിൽ അപ്പോൾ മാത്രമാണ് യാഗം ശരിയായിട്ട് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ സാക്ഷാത് അനുഭവൈർ ദൃഷ്ടോ എന്ന വരി എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയുകയാണെങ്കിൽ കാണുന്നതാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ വൈശാലി സിനിമയിൽ ഉൾപ്പെടെ നാല് സ്ഥലത്ത് കേരളത്തിലെ കഴിഞ്ഞ പത്തിരുപത്തഞ്ചു വർഷത്തിനകം നടന്നിരിക്കുന്ന യാഗങ്ങളിൽ എല്ലാ സ്ഥലത്തും തന്നെ അവഭൃത സ്നാന സമയത്ത് യാഗശാലയ്ക്ക് തീ കൊളുത്തിയ സമയത്ത് മഴ പെയ്തത് അണച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് സദാചാരമോ ദുരാചാരമോ അന്ധവിശ്വാസമോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രോതാക്കൾ തന്നെത്താനെ തീരുമാനിക്കുക പക്ഷെ മഴ പെയ്യുമെന്ന് പറഞ്ഞ്